പിന്നിലാണ് മുന്നിലുള്ളത് മുസ്ലിമാണ് മുമ്മിനാണ് എപ്പോഴും മുന്നിൽ കാഫിർ പിന്നിൽ നിന്ന് മുഅ്മിനിനെ വലിക്കും എന്ന് പറഞ്ഞാൽ പിന്നോട്ട് വലിക്കും എന്ന് പറഞ്ഞാൽ കുഫരിയത്തിലേക്ക് വലിക്കും എന്നാണ് അർത്ഥം അപ്പൊ കാഫിർ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ നടന്നാൽ നിഷേധികൾ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ നടന്നാൽ നന്ദി കെട്ടവർ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ നടന്നാൽ യറുദ്ദൂക്കും അല ആപാദിക്കും അവർ നിങ്ങളെ പിന്നോട്ട് വലിക്കും അഥവാ കുഫിരീയത്തിലേക്ക് വലിക്കുന്നതാണ് ഫതങ്കലിബു ഖാസിരീൻ അങ്ങനെ ആ വലിയിൽ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങൾ പരമമായ നഷ്ടം സംഭവിച്ചവരായി തീരുന്നതാണ് ദുന്യാവും ആഹ്റവും നഷ്ടപ്പെട്ടവരായി ഭവിക്കുന്നതാണ് ബലില്ലാഹു മൗലാക്കും എന്നാൽ അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷിതാവ് രക്ഷാധികാരി വഹുവ ഖൈറുന്നാസുരീൻ അവൻ രക്ഷകരിൽ വച്ച് സഹായികളിൽ വച്ച് ഉത്തമനായ സഹായിയാകുന്നു കഫറുർ സത്യനിഷേധികളുടെ ഹൃദയത്തിൽ നാം ഭയപ്പാട് ഇട്ടുകൊടുക്കുന്നതാണ് ബിമ അഷ്റക്കൂബില്ലാഹി മാലം യുനസിൽ ബിഹി സുൽത്താന അവർക്ക് യാതൊരു ലക്ഷ്യവും തെളിവും ഇല്ലാത്ത യാതൊരു ലക്ഷ്യവും തെളിവും ഇറക്കി കൊടുക്കപ്പെട്ടിട്ടില്ലാത്ത ഷിർക്കിലേക്ക് ഷിർക്ക് അവർ കൊണ്ടു നടക്കുന്നു എന്ന കാരണത്താൽ ബിമ അഷ്റക്കൂബില്ലാഹി അവർ അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുന്നു എന്ന കാരണത്താൽ അള്ളാഹുവിനെ കൊണ്ട് ഷിർക്ക് വെക്കുന്നു എന്ന കാരണത്താൽ മാലം യുനസിൽ ബിഹി സുൽത്താന അങ്ങനെ ഷിർക്ക് വെക്കാൻ അള്ളാഹുവിനെ പങ്കുകാരെ നിശ്ചയിക്കാൻ അവർക്ക് യാതൊരു തെളിവുകളും ഇറക്കപ്പെട്ടിട്ടില്ല അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തെളിവുകളും അവർക്കതിന് ഇറക്കിക്കൊടുക്കപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ ഉവാഹുമുന്നാറു അവരുടെ അഭയകേന്ദ്രം നരകമാകുന്നു ഒബിസ മസുവല്ലാലിമീൻ അക്രമികളുടെ അഭയകേന്ദ്രം വളരെ മോശമത്രേ വലക്കത് സ്വതക്കുമുല്ലാഹു വാദഹു നിശ്ചയം അള്ളാഹു സുബാനഹുവത്താല അവന്റെ വാഗ്ദത്തത്തെ സത്യമായി പുലർത്തിയിരിക്കുന്നു അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തം അവൻ സത്യസന്ധമായി തന്നെ പാലിച്ചിരിക്കുന്നു നിറവേറ്റിയിരിക്കുന്നു അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ നിങ്ങൾ ശത്രുക്കളെ കൊന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഗളച്ഛേദം നടത്തി നിങ്ങൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് നൽകിയ വിജയം കൊണ്ടുള്ള വാഗ്ദത്വം അവൻ പാലിക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹത്ത ഇതാ ഫഷിൽത്തും അങ്ങനെ നിങ്ങൾ ഛിന്ന ഭിന്നമായപ്പോൾ ഫിൽ അംരി കാര്യത്തിൽ നിങ്ങൾ പരസ്പരം തർക്കിക്കുകയും ചെയ്തപ്പോൾ അസൈത്തും മിംബാദിമ അറാക്കുമ്മ തുഹിബൂൻ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്പത്തിനെ അഥവാ ഗനീമത്ത് മുതലിനെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ ധിക്കരിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബാനഹൂവത്താല നിങ്ങൾക്ക് പരാജയം നൽകുകയാണുണ്ടായത് എന്ന് ചുരുക്കം നിങ്ങൾക്കുമ്മയുരീതു ദുന്യ നിങ്ങളിൽ ദുന്യാവിനെ ഉദ്ദേശിക്കുന്നവരുണ്ട് ഒമിൻകും മയുരീദുൽ ആഹ്റ നിങ്ങളിൽ പാരത്രിക വിജയം ആഗ്രഹിക്കുന്നവരും ഉണ്ട് സുമ്മ പിന്നെ അതിൽ നിന്ന് അള്ളാഹു സുബാനഹുവത്താല നിങ്ങളെ മാറ്റി ലിയബ്തലിയക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ തുന്യാവ് ആഗ്രഹിക്കുന്നവരായും പാരത്രിക മോക്ഷം മാത്രം ആഗ്രഹിക്കുന്നവരായും രണ്ടു വിഭാഗമായി അവിടെ നിന്നപ്പോ അള്ളാഹു സുബാനഹുവത്താല ആ ഭിന്നിപ്പ് കാരണം നിങ്ങൾക്ക് പരാജയം നൽകുകയാണ് ഉണ്ടായത് എന്ന് ചുരുക്കം വിശദാംശങ്ങളിലേക്ക് ഇൻഷാ അള്ളാഹ് പ്രവേശിക്കാം വലക്കത് അഫ അങ്കും പിന്നെ നിശ്ചയം അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു വല്ലാഹു ദു ഫലിൻ അലീം നിങ്ങൾ ഈ ചെയ്തതെല്ലാം വലിയ അബദ്ധമായിരുന്നു എങ്കിലും അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് മാപ്പ് നൽകിയത് അള്ളാഹു മുഅ്മിനീങ്ങളുടെ മേലിൽ വളരെ വലിയ ഔദാര്യമുടയവനാകുന്നു എന്നതുകൊണ്ടാണ് ഈ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുവത്താല നമ്മളോട് പറയുന്നത് ലാത്തസാലുൽ ആയാത്തുൽ കരീമത്തു തത്തനാവലു സിർദ അഹദാത്തി വസുവത്തെ ഒഹദ് ഒഹദ് യുദ്ധത്തിൽ സംഭവിച്ച വിജയപരാജയങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനഹുവത്താല ഈ ആയത്തുകളിലുടനീളം നമ്മളോട് ഉപദേശം നൽകുന്നത് ഒമാഫിഹാമിനൽ ഇബരി വൽ ഇലാത്തി فهي تتحدث عن أسباب الهزيمة وموقف المنافقين الفالح في تلك الغزوة وتآمرهم على الدعوة الإسلامية بتثبيط عزائم المؤمنين മുനാഫിക്കീങ്ങൾ ഈ യുദ്ധത്തിൽ നിലകൊണ്ട സ്വീകരിച്ച നിലപാടിനെക്കുറിച്ചും മുസ്ലിങ്ങളിലുണ്ടായ ഭിന്നത കാരണം അവർക്ക് ഉണ്ടായ വിജയപരാജയങ്ങളെ സംബന്ധിച്ചും എല്ലാം ഈ ആയത്തുകൾ നമ്മളോട് പ്രതിപാദിക്കുന്നു ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഒസബബുന്നുസൂലി ലമ്മ റജാ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന ഉഹദി യുദ്ധത്തിന് ശേഷം നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ വഖദ് ഉസൈബു ബിമാ ഉസൈബു യൗമ ഉഹദ് ഉഹദി യുദ്ധത്തിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അഥവാ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പരാജയങ്ങളെല്ലാം അവർ അനുഭവിച്ച ശേഷം قال ناس من أصحابه من أين أصابنا هذا وقد وعدنا എങ്ങനെയാണ് നമുക്ക് ഈ പരാജയം നേരിടേണ്ടി വന്നത് അള്ളാഹു നമ്മളെ സഹായിക്കാമെന്ന് നമുക്ക് വാക്കു തന്നിരുന്നല്ലോ അള്ളാഹു നമ്മളോട് സഹായം വാഗ്ദത്തം ചെയ്തിട്ടാണല്ലോ നമ്മൾ യുദ്ധത്തിന് പോയത് പിന്നെ എങ്ങനെ നമ്മൾ പരാജയപ്പെട്ടു എന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഓതി യുദ്ധത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് സഹോദരന്മാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബോധമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു ചെറിയ രൂപത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് ബദർ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ബദറിനെ കുറിച്ച് ഒരുപാട് അനുസ്മരിച്ചു അള്ളാഹു ബദരീങ്ങളുടെയും ഒഹദീങ്ങളുടെയും ഹക്കുകൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഉദ്ദേശങ്ങളും സഫലമാക്കി തരട്ടെ പാരത്രിക മോക്ഷം അള്ളാഹു സുബാനഹുവത്താല നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാനഹുവത്താല വിജയം പ്രദാനം ചെയ്യട്ടെ രണ്ടു ലോകത്തും അള്ളാഹു സ്വീകരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇസ്സത്തോടുകൂടെ മുന്നോട്ടു പോകാൻ അള്ളാഹു എല്ലാ കഴിവും പ്രാപ്തിയും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ റബ്ബുതാല നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ എന്നെല്ലാം സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു താല കബൂലാക്കട്ടെ ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബദർ യുദ്ധം കഴിഞ്ഞു കുറൈശികൾക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വമ്പിച്ച പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു വളരെ ആഹ്ലാദത്തോടുകൂടിയും മുസ്ലിങ്ങളെ ഇപ്പോ അങ്ങോട്ട് ചവിട്ടി ഞെരിച്ചുകളയാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അത്യാർത്ഥിയോടുകൂടി മദീനയിലേക്ക് നീങ്ങിയ കുറൈശി പടയണിക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല അവരുടെ നേതൃനിരയിലുണ്ടായിരുന്ന ധൈര്യവാന്മാരായ പ്രമുഖരെല്ലാം കൊല്ലപ്പെടുകയും ചെയ്തു എന്നത് കുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു പരാജയവും അപമാനവും ആയിരുന്നു എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് എന്നാൽ ആ അപമാനത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി അവർ എല്ലാ നിലക്കും എല്ലാ തരത്തിലുമുള്ള കൂടിയാലോചനകളും നടത്തുകയും അടുത്ത ഒരു യുദ്ധത്തിലെങ്കിലും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുസ്ലിങ്ങളെയും പാഠം പഠിപ്പിക്കണം എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു അതിനുവേണ്ടി ഉഹുദി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ഭാര്യമാരെയും പെൺമക്കളെയും അവരുടെ കുടുംബത്തിലുള്ള ആളുകളെയും എല്ലാം പ്രത്യേകിച്ച് സജ്ജരാക്കുകയും അവരെ മുഴുവനും ഉഹുദി യുദ്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നബിസല്ലാഹു അലഹു വസല്ലമ തങ്ങൾ അവരുടെ പുറപ്പാടറിഞ്ഞു നബി നജറാനിൽ നിന്ന് എത്തിയതിനു ശേഷം നമുക്കറിയുന്നത് പോലെ ബദർ യുദ്ധം നടക്കുന്നത് ഹിജറ രണ്ടാം വർഷം റമദാനിലാണ് ഹിജറ മൂന്നാം വർഷം റമദാൻ കഴിഞ്ഞ് ഷവ്വാൽ മാസത്തിലാണ് ഉഹദി യുദ്ധം ഉണ്ടാകുന്നത് കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറേശികളുടെ നീക്കത്തെ മനസ്സിലാക്കുകയും അങ്ങനെ സഹാബികളുടെ സഹാബികളോടുള്ള കൂടിയാലോചനയോടുകൂടി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഉഹുദിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഉഹദിൽ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഉഹദ് മലക്ക് പിന്നിട്ടുകൊണ്ടാണ് സൈന്യത്തെ നിരത്തിയത് അഥവാ മദീനയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് മുസ്ലിം സൈന്യത്തെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ വിന്യസിച്ചത് ഉഹദ് മലയുടെ മുൻഭാഗത്തുള്ള ജബലുർ റുമാത്ത് എന്ന കുന്നിന്റെ മുകളിൽ സഹാബികളിൽപ്പെട്ട അമ്പെയ്ത്ത് വിദഗ്ധരായ അമ്പത് ചെറുപ്പക്കാരെ നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ അമ്പത് ചെറുപ്പക്കാരോട് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം സംഭവിച്ചാലും പരാജയം സംഭവിച്ചാലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം ശത്രുക്കളെ നിരീക്ഷിക്കണം അവർ മുന്നോട്ട് വരുമ്പോൾ അമ്പയ അമ്പയത്ത് നടത്തിക്കൊണ്ട് ശക്തമായ അമ്പയത്തിലൂടെ അവരെ നിങ്ങൾ നേരിടണം എന്നതായിരുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അമ്പത് ചെറുപ്പക്കാർക്ക് നൽകിയ നിർദ്ദേശം ഉഹദുമലയെ പിന്നിലാക്കിക്കൊണ്ട് മദീനയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സൈന്യത്തെ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ആയിരം അനുയായികളാണ് മദീനയിൽ നിന്ന് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉഹുദിലേക്ക് പോയതെങ്കിലും വഴിയിൽ വെച്ചുകൊണ്ട് അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സുലൂൽ എന്ന മുനാഫിത്തിന്റെ നേതൃത്വത്തിൽ സൈന്യത്തിന്റെ മൂന്നിലൊരു ഭാഗം അഥവാ മുന്നൂറ് ആളുകൾ വഴിയിൽ വെച്ച് തിരിച്ചുപോയി എന്തിനാണ് ഈ യുദ്ധം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല യുദ്ധമുണ്ടാകും എന്ന രൂപത്തിലല്ല ഞങ്ങൾ നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്നിട്ടുള്ളത് ഇപ്പോൾ അകാരണമായി യുദ്ധത്തിന് പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴിയിൽ വെച്ച് അവർ പിന്നോട്ട് പോവുകയാണ് പിന്നീട് ചെയ്തത് പിന്നീട് സഹാബികളിൽ പലരും നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് കൂടിയാലോചന നടത്തി പ്രവാചകരെ മദീനയിലുള്ള ജൂത കുടുംബങ്ങൾ പലരും നമ്മളോട് നല്ല രീതിയിലാണ് വർത്തിക്കുന്നത് അതുകൊണ്ട് അവരോട് സഹായം തേടിയാലോ എന്ന് സ്വഹാബികളിൽ ചിലർ നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളോട് മുഷാവറ ചെയ്തപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് ലാ ഹാജത്തലനാ ഫീഹിം അവർക്ക് അവരെ നമുക്ക് ഒരു തരത്തിലും ആവശ്യമില്ല എന്നതായിരുന്നു കാരണം ജൂതന്മാർ മുനാഫിക്കുകളെ പോലെ തന്നെ വഞ്ചനയുടെ പ്രതീകങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അത്തരത്തിൽ സഹാബത്തിനോട് പ്രതികരിച്ചത് ഏതായിരുന്നാലും അവശേഷിക്കുന്ന എഴുന്നൂറ് അംഗങ്ങളാണ് മുസ്ലിം സൈന്യത്തിൽ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ജബലുറുമാത്തിന്റെ മുകളിൽ നിർത്തിയ അൻപത് ചെറുപ്പക്കാരോട് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അമറഹും അൻ മുസ്ലിമീന ഔ അലൈഹിം സഹായം മുസ്ലിങ്ങൾക്ക് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ അവിടെ നിന്ന് നിങ്ങൾ അനങ്ങാൻ പാടില്ല അഥവാ ഇറങ്ങിപ്പോകാൻ പാടില്ല എന്നായിരുന്നു നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവർക്ക് നൽകിയിരുന്ന നിർദ്ദേശം അങ്ങനെ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ രൂക്ഷമായ പോരാട്ടം നടക്കുകയും മുസ്ലിം സൈന്യത്തെ അള്ളാഹു സുബാനഹുവത്താല ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തതിന്റെ ഭാഗമായി ശക്തരായ വളരെ ആവേശത്തോടുകൂടി മുന്നോട്ട് വന്നിരുന്ന കുറേശി പട പിന്തിരിഞ്ഞോടി അങ്ങനെ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി അങ്ങനെ ആ വിജയശ്രീലാളിതരായ മുസ്ലിം സമൂഹം ഖനീമത്ത് സ്വത്തുക്കൾ ഉഹുദ് താഴ്വരയിൽ നിന്ന് വാരിക്കൂട്ടുന്നത് കണ്ടപ്പോൾ ജബലുർ റുമാത്തിന്റെ മുകളിൽ നിന്നിരുന്ന ചെറുപ്പക്കാരിൽ ചിലർ പറഞ്ഞു ഇനി നമ്മളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ശത്രുക്കളെ നിരീക്ഷിക്കാനാണ് നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത് ശത്രുക്കളാണെങ്കിൽ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ നിർക്കും നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ ഭൂരിഭാഗം ആളുകളും അഥവാ അൻപതിൽ നാൽപ്പതോളം പേരും മതി മലയുടെ മുകളിൽ നിന്ന് ഉഹദ് താഴ്വരയിലേക്ക് ഇറങ്ങുകയും അങ്ങനെ മറ്റു സഹാബികളോടുകൂടെ ഗനീമത്തു സ്വത്ത് സംഭരിക്കുന്നതിൽ ഏർപ്പെടുകയും ചെയ്തു അവശേഷിക്കുന്ന അവരുടെ നേതാവ് മഹാനായ അബ്ദുള്ള എന്നവരും അവശേഷിക്കുന്ന പത്താളുകളും മാത്രമാണ് ഇപ്പോൾ ആ മലയുടെ മുകളിൽ നിരീക്ഷകരായി ഉള്ളത് എന്ന് മനസ്സിലാക്കിയ പിന്തിരിഞ്ഞോടിയ സൈന്യം തിരിച്ചുവരികയും ആയുധങ്ങളെല്ലാം ഉറയിലിട്ടുകൊണ്ട് ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്ന മുസ്ലിം സൈന്യത്തിന് നേരെ പെട്ടെന്ന് കടന്നാക്രമണം നടത്തുകയും ചെയ്തു അങ്ങനെ നബിസല്ലാഹു അലഹി വസല്ല മതങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് വിളിച്ചു പറയുകയും അതുകാരണമായി മുസ്ലിങ്ങളെല്ലാം ചിന്ന ഭിന്നമായി ഓടുകയും പിന്നീട് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും മുസ്ലിങ്ങളെല്ലാവരും ഐക്യത്തോടുകൂടെ നിൽക്കണം എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അനൗൺസ് ചെയ്യപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായി സൈന്യം അഥവാ നാലുപാടും നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ കൊല്ലപ്പെട്ടെങ്കിൽ പിന്നെ ഇനി ഇതിന് യുദ്ധം ചെയ്യണം എന്ന രൂപത്തിലാണ് സഹാബത്ത് ഓടിയിരുന്നത് യുദ്ധചരിത്രം പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ നേരെ ശത്രുക്കൾ പാഞ്ഞെടുത്തതും അങ്ങനെ ഒത്തുബത്തുബിനു അബി വക്കാസ് എന്ന് പറയുന്ന മഹാനായ സഹദുബിൻ അബി വക്കാസിന്റെ സഹോദരൻ ഒത്തുബത്തുബിൻ അബി വക്കാസ് അദ്ദേഹം കുറേശികളുടെ ഭാഗത്താണ് അദ്ദേഹം നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നേരെ പാഞ്ഞെടുത്തുകൊണ്ട് ഒരു കല്ലെടുത്തുകൊണ്ട് നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നേരെ ആഞ്ഞു എറിയുകയും അതിന്റെ കാരണമായി നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിപ്പോയതായും പിന്നീട് നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവിടെ ശത്രുക്കൾ കുഴിച്ചു വച്ചിരുന്ന ഒരു കുഴിയിൽ വീണതായും അങ്ങനെ ആ കുഴിയിൽ നിന്ന് സഹാബത്ത് നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ രക്ഷപ്പെടുത്തുകയും പിന്നീട് നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ചുറ്റുഭാഗത്തും നിന്നുകൊണ്ട് നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം തീർത്തതും മഹാനായ അബൂദുജാന റതി അള്ളാഹു അൻഹുവും സഹദുബുൻ അബി വക്കാസ് റതി അള്ളാഹു അൻഹുവും ഒക്കെ നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ചുറ്റും നിന്നുകൊണ്ട് അവരുടെ നെഞ്ചു വിരിച്ചു കാണിച്ചു കൊടുത്തുകൊണ്ട് ശത്രുക്കളെ അമ്പയ്ക്കുന്നതോടൊപ്പം നബിക്കു നേരെ വരുന്ന ഓരോ അമ്പുകളും തങ്ങളുടെ നെഞ്ചുകൊണ്ട് തടുത്തുകൊണ്ട് അവർ നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണ വലയം തീർത്തതും എല്ലാം വളരെ വികാരനിർഭരമായ രംഗങ്ങൾ ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിജയമുണ്ടായി ഒരു സങ്കടം എന്ന് പറയുന്നത് ഉഹദ് യുദ്ധത്തിൽ നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനും ബദർ യുദ്ധത്തിലെ മുന്നണി പോരാളിയുമായിരുന്ന മഹാനായ സയ്യിദ് ഷുഹദ ഹംസത്തുൽ കറാർ റലിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു ആ സംഭവം പക്ഷേ അറിയുന്നത് യുദ്ധം കഴിഞ്ഞതിനു ശേഷമാണ് ആദ്യഘട്ടത്തിൽ മുസ്ലിംകൾക്ക് വിജയം തന്നെയാണ് എല്ലാ നിലക്കും ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശത്തെ അവരൊന്ന് അല്പം മറികടന്നു അല്ലെങ്കിൽ അത് പാലിക്കുന്നതിൽ അവർക്ക് പറ്റിയ വീഴ്ചയാണ് അല്ലെങ്കിൽ അവരുടെ ഇജിത്തിഹാദ് പിഴച്ചതാണ് ഇവിടെ പരാജയത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത് എന്നതാണ് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നത് സീറ കിതാബുകളിലും അത്തരം തന്നെയാണ് അത്തരത്തിൽ തന്നെയാണ് കാര്യത്തെ സംഭവങ്ങളെ വിലയിരുത്തുന്നത് മഹാനായ അബ്ദുള്ള റബി അള്ളാഹു അൻഹു അവരോട് പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് നബിസല്ലാ അലൈവലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് യുദ്ധം തോറ്റാലും ജയിച്ചാലും നമ്മൾ ഇവിടെ തന്നെ നിൽക്കാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ആ കൽപ്പന അവർ സ്വീകരിക്കുന്നതിൽ ചില സഹാബികൾ ഇജിത്തിഹാദ് നടത്തി എന്നിട്ട് അവരിങ്ങനെയാണ് പറഞ്ഞത് യുദ്ധം നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് യുദ്ധവിജയത്തിന് വേണ്ടിയാണ് നമ്മളെ ഇവിടെ നിർത്തിയത് ശത്രുക്കളെ നിരീക്ഷിക്കുക മുന്നോട്ട് വരുന്ന ശത്രുക്കളെ അമ്പെയ്തു പരാജി പരാജയപ്പെടുത്തുക പിന്നോട്ട് ഓടിപ്പിക്കുക എന്നതാണ് നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ആ ദൗത്യം അവസാനിച്ചിരിക്കുന്നു അഥവാ ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയിരിക്കുന്നു ഇനി നമ്മൾ എന്തിനിവിടെ നിൽക്കണം യുദ്ധം കഴിഞ്ഞല്ലോ എന്നുള്ള എന്നുള്ള രീതിയിലുള്ള ഇജുത്തിഹാദാണ് സ്വഹാബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ആ ഇജുത്തിഹാദിൽ അവർ പിഴച്ചുപോയി എന്നാണ് ഇജ്തിഹാദ് ജയിച്ചാലും അഥവാ അതിൽ സത്യം കണ്ടാലും അല്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ അതിൽ പേച്ചുപോയാലും ഇജ്തിഹാദ് ചെയ്തു എന്ന പ്രതിഫലം മുജിത്തഹിദിന് ലഭിക്കും എന്നതാണ് പ്രബലമായ മതം എന്നുകൂടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഏതായിരുന്നാലും ഇജിത്തിഹാദിന്റെ പിഴവ് കാരണം അവർക്ക് അവിടെ നിന്ന് ചെറിയ രൂപത്തിലുള്ള അബദ്ധം പിണയുകയും ആ അബദ്ധമാണ് പിന്നീട് മുസ്ലിം സമൂഹത്തിന് മുസ്ലിം സൈന്യത്തിന് കരത്ത കനത്ത പരാജയം വരുത്തിക്കൊണ്ട് ഉഹദ് യുദ്ധത്തിൽ വേദന അനുഭവപ്പെടുന്ന രൂപത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ മുസ്ലിം സൈന്യത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പൊ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ നിർദ്ദേശം ആ നിർദ്ദേശത്തിൽ നസ്സായ നിർദ്ദേശത്തിൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു അഭിപ്രായത്തിന് നിൽക്കാൻ പാടില്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ പാഠം നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ അള്ളാഹുവും പ്രവാചകനും എന്തു പറഞ്ഞുവോ അതിലുള്ള സയൻസ് പരിശോധിക്കാതെ ആ അപ്പടി അത് അംഗീകരിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബാധ്യത എന്നുള്ളതാണ് ഈ ആയത്തുകളിലെ അല്ലെങ്കിൽ ഈ സംഭവത്തിലെ ഏറ്റവും വലിയ പാഠം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നാലും ഈ സംഭവ ഇത്രയാണ് യുദ്ധത്തിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശകലനം എന്ന് പറയുന്നത് രണ്ടാം ഘട്ടത്തിൽ മുസ്ലിംകൾക്ക് എഴുപതോളം ആളുകൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഷഹീദായി എന്നുള്ളതും നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പോ ആദ്യഘട്ടത്തിൽ തികച്ചും വമ്പിച്ച വിജയം നേടിയ സഹാബത്തിന്റെ വിജയത്തിന്റെ കാരണം അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന വളരെ കൂടി അതേ രൂപത്തിൽ തന്നെ അക്ഷരം പ്രതി പാലിച്ചു എന്നതായിരുന്നു ഒന്നാം ഘട്ടത്തിലെ വിജയത്തിന്റെ കാരണം എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ആ കൽപ്പന പാലിക്കുന്നതിൽ അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ചെറിയ തോതിലുള്ള വീഴ്ചയാണ് ഇത്രയും വലിയ ഒരു കനത്ത പരാജയം മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ മുസ്ലിം സൈന്യത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അഥവാ ഇനി നമ്മൾ എന്തിനിവിടെ നിൽക്കണം യുദ്ധം കഴിഞ്ഞല്ലോ ഒരു ഭാഗത്തുകൂടെ നോക്കുമ്പോൾ ആ വീക്ഷണം ശരിയായിരുന്നു യുദ്ധം കഴിഞ്ഞ് ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയിട്ടുണ്ടായിരുന്നു അവരെ പറഞ്ഞത് ശരിയായിരുന്നു പക്ഷേ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ കൽപ്പന ഞങ്ങൾ വിജയിക്കട്ടെ യുദ്ധം ജയിക്കട്ടെ പരാജയപ്പെടട്ടെ നിങ്ങളത് നോക്കേണ്ടതില്ല നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം എന്ന ആ വാക്ക് തൽക്കാലം അവർ വിസ്മരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇത്രയും വലിയ ഒരു പരാജയം മുസ്ലിം സമൂഹത്തിന് ഏറ്റുവാങ്ങേണ്ടി മുസ്ലിം സൈന്യത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതാണ് ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അതിനെക്കുറിച്ചാണ് അള്ളാഹു താല പറയുന്നത് പിന്നെ മദീനയിൽ യുദ്ധം കഴിഞ്ഞ് വന്നതിന് ശേഷം മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ തന്നെ പറഞ്ഞു എങ്ങനെയാണ് നമുക്ക് പരാജയമുണ്ടായത് അള്ളാഹുവും റസൂലും നമ്മളോട് വിജയം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ അള്ളയും റസൂലും പറഞ്ഞ വിജയം എവിടെ പോയി എന്ന തരത്തിലുള്ള ചില സംസാരം മുനാഫിക്കുകളായ ആളുകളിൽ നിന്ന് ഉത്ഭവിക്കുകയും മുസ്ലിങ്ങളിൽ ചിലർ അത് ഏറ്റുപറയുന്ന ഒരവസ്ഥയുണ്ടാവുകയും ചെയ്തപ്പോഴാണ് അള്ളാഹു സുബാനഹുവത്താല ഈ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ സംശയത്തിന് നിവാരണം നടത്തുകയും അതിനെ ദൂരീകരിക്കുകയും ചെയ്യുന്നത് അള്ളാഹു ഇങ്ങനെ പറയുന്നു യാ ആമനു സത്യവിശ്വാസികളെ ഇൻ കഫറു കാഫിരിയങ്ങൾ പറയുന്ന കാര്യവും കേട്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ എറുദൂക്കും അല ആക്കാബിക്കും അവർ നിങ്ങളെ പിന്നിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതാണ് അഥവാ കുഫറിലേക്ക് വലിച്ചു കൊണ്ടുപോകും ഫതങ്കലിബു ഹാസിരീൻ അത് കാരണമായി നിങ്ങൾ പരാജിതരാകേണ്ടി വരും ബലില്ലാഹു ഔരാക്കും കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ വഹുവ ഖൈറുൻ നാസുരീൻ അവൻ സഹായിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനും ആകുന്നു കുലൂബില്ലദീന കഫറു റോബ ഹൃദയത്തിൽ ശേഷം നാം ഭയപ്പാടിട്ട് കൊടുക്കുക തന്നെ ചെയ്യും ബിമ അഷ്റക്കൂബില്ലാഹി അതിന്റെ കാരണം അവർ അള്ളാഹുവിൽ ഷിർക്ക് ആരോപിക്കുന്നു എന്നുള്ളതാണ് മാലം യുനസുൽ ബിഹി സുൽത്താന ആ ഷിർക്കിനാണെങ്കിലോ അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള യാതൊരു ലക്ഷ്യവും ഇല്ലതാനും ഒമ ഉവാഹു മുന്നാറു അങ്ങനെ അള്ളാഹുവിൽ ഷിർക്ക് ആരോപിക്കുന്ന ഈ കാഫര്യങ്ങളുടെ അഭയകേന്ദ്രം നരകമാകുന്നു ഒബിസമസുവല്ലാലിമീൻ അക്രമികളുടെ അഭയകേന്ദ്രം വളരെ മോശമത്രേ സ്വതക്കക്കും സ്വതക്കക്കുമുല്ലാഹു വാദഹു കാഫര്യങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യമുള്ളത് അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് സഹായം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സഹായം അള്ളാഹുത്താല പരിപൂർണമായി നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ശത്രുക്കളുടെ ഗളച്ഛേദം നടത്തി അഥവാ അവരുടെ അവരെ ഒന്നിനു പിറകെ ഒന്നായി കൊന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയത് അള്ളാഹുവിന്റെ സഹായം അവൻ നിങ്ങൾക്ക് പുലർത്തി തന്നത് തന്നെയായിരുന്നു പക്ഷേ രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായത്തിന് അവൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങളെ നിങ്ങൾ കാറ്റിൽ പറത്തി അള്ളാഹുത്താല നിങ്ങളോട് നിശ്ചയിച്ച ഷർത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് തന്നെ ആ മഷറൂത്തായ സഹായം ഷർത്ത് നഷ്ടപ്പെട്ടതിന്റെ കാരണമാണ് മഷറൂത്തായ സഹായം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഷർത്ത് ഇതായിരുന്നു നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കട്ടെ പരാജയപ്പെടട്ടെ നിങ്ങളത് നോക്കരുത് നിങ്ങളിവിടെ ഉറച്ചു നിൽക്കണം എന്നതായിരുന്നു ഷർത്ത് ആ ഷർത്ത് നഷ്ടപ്പെട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന മഷറൂത്ത് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് അള്ളാഹു സുബാനഹുവത്താല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഹത്താ അങ്ങനെ നിങ്ങൾ ചിന്ന ഭിന്നമായപ്പോൾ ഫിൽ അംരി കാര്യത്തിൽ നിങ്ങൾ തന്നെ പരസ്പരം തർക്കിക്കുകയും ചെയ്തപ്പോൾ അസൈത്തും നിങ്ങളുടെ നേതാവിന്റെ കൽപ്പനക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനക്ക് നിങ്ങൾ എതിരു പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ മെമ്പാദിമ അറാക്കുമാ തുഹിബൂന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്തിനെ നിങ്ങൾ കണ്ട ശേഷം അഥവാ ഗനീമത്ത് സ്വത്ത് മറ്റുള്ള സഹാബികൾ ഒരുമിച്ചു കൂട്ടുന്നത് കണ്ടപ്പോൾ ആ സ്വത്തിലുള്ള പ്രിയത്തോടുകൂടിയാണ് നിങ്ങൾ ആ സ്വത്തിനോടുള്ള താൽപര്യത്തോടുകൂടിയാണ് നിങ്ങളും ആ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോ ദുന്യാവിനോടുള്ള താൽപര്യം അള്ളാഹുവിന്റെ കൽപ്പന കൽപ്പന പാലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിച്ചു അതാണ് ഇവിടെ പരാജയത്തിന് കാരണം മിൻകുമ്മയുരേതു ദുന്യ ഇവിടെ നിങ്ങളിൽ അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നവരുണ്ട് മിൻകുമ്മയുരീതു ദുന്യ ഇവിടെ നിങ്ങൾ ദുന്യാവ് ആഗ്രഹിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് സഹാബികൾ സ്വത്ത് സംഭരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളും അങ്ങോട്ട് പോയത് ദുന്യാവിനെ ആഗ്രഹിക്കുന്നവരായതുകൊണ്ടാണ് അൻപതാളുകളിൽ നാൽപ്പതോളം ആളുകളും ഇറങ്ങിപ്പോയി അവരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് ഒമിൻകും മയുരീദുൽ ആഹ്റ എന്നാൽ പാരത്രിക വിജയവും മോക്ഷവും ആഗ്രഹിക്കുന്നവരും നിങ്ങളിലുണ്ട് മലമുകളിൽ റസൂ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയുടെ പൂർണാർത്ഥം പാലിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്ന പത്തോളം വരുന്ന സഹാബികളെ കുറിച്ചാണ് ഈ പറയുന്നത് ഒമിൻകും മയുരീദുൽ ആഹ്റ നിങ്ങളിൽ ആഹ്റം ആഗ്രഹിക്കുന്നവരും ഉണ്ട് ഇതാണ് സത്യത്തിൽ ഈ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലവും അതിലുള്ള വളരെ വിലപ്പെട്ട നിർദ്ദേശത്തിന്റെ കാതലായ വശവും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ വലക്കത് സ്വതക്കക്കുമുല്ലാഹു വാദഹു അള്ളാഹു സുബാനഹുവത്താല അവന്റെ വാഗ്ദത്തെ കൃത്യമായി പാലിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഈ ആയത്ത് അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞത് ഏത് അടിസ്ഥാനത്തിലാണ് എന്നതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ ഒരു ചർച്ച നടത്തുകയാണ് വസബബുൻ നുസൂലി ഈ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം ലമ്മ റജാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന വഖദ് ഉസീബു ബിമാ ഉസീബു യൗമ ഉഹദിൻ ഉഹദിൽ ഏൽക്കേണ്ടി വന്ന പരാജയവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൈന്യവും മദീനയിലേക്ക് തിരിച്ചപ്പോൾ കാല നാസും മിൻ അസ്ഹാബിഹി സഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു നിന്നയിന അസ്വാബന ഹാദ എങ്ങനെയാണ് നമുക്ക് ഈ പരാജയമുണ്ടായത് വഖദ് വഅദൻ അള്ളാഹു നസറ അള്ളാഹു നമ്മളോട് സഹായിക്കാമെന്ന് വാഗ്ദാത് വാഗ്ദത്വം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ സംസാരത്തിന്റെ മറുപടിയായിട്ടാണ് അള്ളാഹു സുബാനഹുവത്താല പറയുന്നത് വലക്കത് സ്വതക്കുമുല്ലാഹുവാദഹു അള്ളാഹുത്താല അവന്റെ വാഗ്ദത്തം നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ അതവൻ പാലിക്കുകയും ചെയ്തിട്ടുണ്ട് അതവൻ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബാനഹുവത്താല സഹായം നൽകാം എന്ന് പറഞ്ഞത് അവന്റെയും റസൂലിന്റെയും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന നിങ്ങൾ പാലിക്കുമ്പോൾ എന്നാണ് ആ കൽപ്പന പാലിക്കുന്നതിൽ നിന്ന് സൈന്യത്തിൽപ്പെട്ട ഒരു വിഭാഗം പിന്നോട്ട് പോയപ്പോ അള്ളാഹുവിന്റെ സഹായത്തെ പിൻവലിച്ചു എന്നതാണ് ഇവിടെ അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുന്നത് ഇതിൽ നിന്ന് എക്കാലത്തുമുള്ള മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാക്കാനുള്ള വലിയ ഒരു പാഠം എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന് എക്കാലത്തുമുള്ള നേതൃത്വത്തെ അംഗീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാകുന്നു ആ കൽപ്പന മുസ്ലിം ഉമ്മത്ത് ഏക്കാലത്തൊക്കെ നിർവഹിക്കുന്നുണ്ടോ അക്കാലത്തൊക്കെ അവർക്ക് ഇസ്സത്തും വിജയവും ഉണ്ടാകും ആ കൽപ്പന എക്കാലത്തെല്ലാം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ധിക്കരിക്കുന്നുണ്ടോ അതിന്റെ അനന്തരഫലം മുസ്ലിം ഉമ്മത്ത് മൊത്തമായി അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ആയത്തിലുള്ള ഏറ്റവും വലിയ ഒരു പാഠം സമൂഹത്തിൽ അതിനുശേഷമുള്ള ഒരുപാട് വിജയങ്ങളുടെ കഥ വിജയ ഗീര വിജയഗാഥകൾ രചിച്ചതിന്റെ കഥകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ മഹാന്മാരായ ഉമ്മത്തിന്റെ കാലികമായ നേതൃത്വത്തെ അവർ അംഗീകരിച്ചപ്പോൾ അവർക്ക് വിജയമുണ്ടായി എന്നും എന്നാൽ ഓരോ കാലത്തും ഭൗതിക താൽപര്യം മുൻനിർത്തി നേതൃത്വത്തെ അംഗീകരിക്കുന്നതിൽ നിന്ന് ഒരു വിഭാഗം പിന്നോട്ട് പോകുമ്പോൾ ഉമ്മത്തിന് മൊത്തത്തിൽ ഛിദ്രതയുണ്ടാവുകയും ഉമ്മത്തിന് സമൂഹത്തിന്റെ ഇടയിലുള്ള ലോകത്തിന്റെ ഇടയിലുള്ള വില ഇടിച്ചു താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ദുരവസ്ഥ കാണാൻ സാധിക്കുന്നു എന്നത് ഈ ആയത്ത് നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്കും മുസ്ലിം ഉമ്മത്തിനും തൗഫീക്ക് നൽകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് يا أيها الذين آمنوا إن تطيعوا الذين كفروا أي إن أطعتم الكفار والمنافقين فيما يأمرونكم ഞാൻ മൈക്കിലുണ്ടോ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ അതോ വേറെ ആരെങ്കിലും ആ വേറെ പറയണത് ഞാൻ തന്നെയാണല്ലേ ആ ഞാനൊരു ഒരു മുലക്കിരുന്ന് ഇങ്ങനെ പറയും നിങ്ങള് ചിലപ്പോ എന്താ എടുക്കണെന്ന് അറിയില്ലേ ഇപ്പൊ ഞാൻ തന്നെയാണല്ലേ ആയിക്കോട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുവത്താല നമുക്കൊക്കെ സത്യം മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒമിൻഹും ഇന്ന ബിഹി മുനാഫിക്കീങ്ങൾക്കും കാഫിരീങ്ങൾക്കും നിങ്ങൾ വഴിപ്പെട്ടാൽ അവർ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ അവർ നിങ്ങളെ പിന്നോട്ട് വലിക്കും അഥവാ കുഫിരീയത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകും എന്നാണ് അള്ളാഹു താല പറയുന്നത് വഫീഹി ഇവിടെ സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനഹുവ ശക്തമായ രീതിയിൽ അവർക്ക് വിലക്കേർപ്പെടുത്തുകയാണ് മിൻ മുത്താബാത്തിൽ കുഫാരി കാഫിരിയങ്ങളോട് കാഫിരിയങ്ങളെ അനുകരിക്കുന്നതിനെ തൊട്ട് കാഫിരിയങ്ങളോട് പിന്തുടരുന്നതിനെ തൊട്ട് ബി ബയാനി മവാരിഹ അവരെ പിന്തുടർന്നാലുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇഫ്ര തറഹീബിഹിം ഫിൽ ഇഖ്തിദാഇ ബി അൻസ്വാരിൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ സഹായികളെ നിങ്ങൾ പിന്തുടരണം പ്രവാചകന്മാരെ അനുകരിക്കുന്നവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് പ്രവാചകന്മാരെ എതിർക്കുന്നവരെയല്ല നിങ്ങൾ അനുകരിക്കേണ്ടത് അപ്പൊ പ്രവാചകന്മാരെ അനുകരിക്കുന്നവരെ അവരുടെ പ്രവാചകന്മാരുടെ സഹായികളെ പിന്തുടരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രവാചകന്റെ എതിർച്ചേരിയെ പിന്തുടർന്നാലുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചും അള്ളാഹു സുബാനഹൂവത്ത ആല ഈ ആയത്തിലൂടെ നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാണ് ഇൻ തുത്തിയുല്ലതീന കഫറു എന്നാണ് ഇവിടെ അള്ളാഹു താല പറയുന്നത് ലാ യുംകിനു ഹംലുഹു വലാ താഅത്തിഹിം എന്തു തന്നെ അവർ പറഞ്ഞാലും അത് നിങ്ങൾ ഒരു നിലക്കും സ്വീകരിക്കാൻ പാടില്ല അപ്പൊ ഇസ്ലാം വിലക്കിയിട്ടുള്ള ഇസ്ലാമിന് ദൂഷ്യമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇസ്ലാമിന്റെ ആദർശങ്ങൾക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് നിരക്കാത്ത ഏതു കാര്യം കാഫറിൽ നിന്ന് കേട്ടാലും നിങ്ങൾ അതിനെ അനുസരിക്കാൻ പാടില്ല എന്നാണ് എന്തുത്തേഹം ഫീമ അമറൂക്കും ബിഹി യൗമ ഉഹദിൻ മിൻ തർക്കിൽ ഇസ്ലാമി ഒരു ആശയം ഇങ്ങനെയാണ് ഉഹദ് യുദ്ധ ദിവസത്തിൽ ഇസ്ലാമിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരണം എന്ന് കാഫര്യങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറയുകയുണ്ടായി അതിനെ സ്വീകരിക്കുന്നതിനെ മുൻനിർത്തിയാണ് പറഞ്ഞത് അതേതായാലും സ്വീകരിക്കാൻ പാടില്ല അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ കാഫറുകളുടെ ഭാഗത്തു നിന്ന് വന്നാൽ തീരെ നിങ്ങൾ ഒരു നിലക്കും അനുസരിക്കാൻ പാടില്ല കാഫര്യങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങൾ ഞങ്ങളെ കൂടെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പരാജയം സംഭവിക്കൂലായിരുന്നു മുഹമ്മദിന് ഒരിക്കൽ വിജയമുണ്ടായി എന്ന് വിചാരിച്ച് അഥവാ ബദറിൽ മുഹമ്മദും കൂട്ടരും വിജയിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ അവരുടെ കൂടെ നിന്നാൽ എക്കാലത്തും നിങ്ങൾ വിജയിക്കും നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെയാണ് കാഫര്യങ്ങളിൽപ്പെട്ട മുനാഫിക്കീങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞത് അവർ പറഞ്ഞു മുഹമ്മദും ഒരു സാധാരണ മനുഷ്യനാണ് ചിലപ്പോ യുദ്ധത്തിൽ ജയിച്ചു എന്ന് വരും ചിലപ്പോ തോറ്റു എന്ന് വരും അപ്പോ അത്തരത്തില് എന്നും വിജയിക്കുന്ന കരുതിയിട്ടെന്നും മുഹമ്മദിന്റെ കൂടെ നിൽക്കരുത് നിങ്ങൾ ഞങ്ങളെ കൂടെ ഇരുന്നെങ്കിൽ നിങ്ങൾ ഒതിൽ പരാജയപ്പെടൂലായിരുന്നു എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് കാഫര്യങ്ങളിൽപ്പെട്ട ചില ആളുകൾ മുസ്ലിങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു നടന്നിരുന്നു അതിനെ നിങ്ങൾ അനുസരിക്കരുത് എന്നാണ് പ്രത്യേകമായി ഈ ആയത്തിൽ അള്ളാഹുത്താല സാന്ദർഭികമായ ഉപദേശം നൽകുന്നത് എന്നാൽ ഉണ്ടാകുന്ന താഫര്യങ്ങളുടെ കുതന്ത്രങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് തന്നെയാണ് ഇതിന്റെ വ്യാപകമായ അർത്ഥം എന്നും നാം മനസ്സിലാക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള സൽബുദ്ധിയും വിവേകവും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ കാഫര്യങ്ങൾ പറഞ്ഞത് മുഹമ്മദും ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് ഞങ്ങളെ മാതിരി ബദറിൽ മുഹമ്മദ് ജയിച്ചു എന്നുള്ളത് ശരിയാണ് അതിന്റെ അർത്ഥം എപ്പോഴും ജയിക്കുന്നൊന്നുമല്ല അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത് ജയിക്കൂല നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ അപ്പൊ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ആ നബൂവത്തിന്റെ പ്രാധാന്യത്തെ ഇകഴ്ത്തി കാണിക്കുകയാണ് ഇവിടെ സത്യത്തിൽ കാഫിറുകൾ ചെയ്തിട്ടുള്ളത് അപ്പൊ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ നുപൂവത്തിന്റെ പ്രാധാന്യത്തെ ചുരുക്കി കാണിക്കുന്ന ഒരു തരത്തിലുള്ള വിഭാഗത്തോടും ബന്ധപ്പെടാൻ പാടില്ല അവരോട് കൂടെ നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പറഞ്ഞത് ആരാണ് എന്നുള്ളതല്ല പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ളതാണ് പ്രാധാന്യം കാഫിരിയങ്ങൾ പറയുന്ന കാര്യം ഇസ്ലാമിക വിരുദ്ധമാണ് അതുകൊണ്ട് അത് നിങ്ങൾ അംഗീകരിക്കരുത് എന്ന ഇസ്ലാമിക വിരുദ്ധം ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പാടില്ല മുഹമ്മദ് സാധാരണ ഒരു മനുഷ്യനാണ് യുദ്ധത്തിൽ ചിലപ്പോ ജയിച്ചു എന്ന് വരും ചിലപ്പോ തോറ്റു എന്ന് വരുന്ന പ്രമുഖരായ മുഫസ്സര്യങ്ങളും സീറയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കാഫിറിന്റെ കാഫിരിയങ്ങളുടെ വക്താക്കൾ അങ്ങനെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ സംസാരിച്ചു തുടങ്ങിയത് അപ്പൊ നബി സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ നുപൂവത്ത് സംബന്ധമായി താല നൽകുന്ന പ്രത്യേകമായ സഹായത്തെ അവർ ചുരുക്കി കാണിക്കുകയാണ് ചെയ്തത് അത്തരത്തിലുള്ള സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നബ്സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ നുപൂവത്ത് എന്ന പ്രാധാന്യം കൊണ്ട് അള്ളാഹു സുബാനഹുവത്തയിൽ നൽക ലഭിക്കുന്ന പ്രത്യേകമായ സഹായത്തെ ചുരുക്കി കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് മുസ്ലിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല അപ്പോ ഇന്നമ അന ബഷറും മിസ്ലുക്കും ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞതിനെ അവിടെ മാത്രം അത്രമാത്രം പിടിച്ചെടുത്തുകൊണ്ടുള്ള സംസാരം അത് മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല അത് തന്നെയാണ് കാഫര്യങ്ങളും പറഞ്ഞിരുന്നത് മുഹമ്മദും ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് അതുകൊണ്ട് ചിലപ്പോ യുദ്ധത്തിൽ ജയിക്കും ചിലപ്പോ പരാജയപ്പെടും അപ്പൊ ജയിക്കണത് കണ്ടിട്ട് എപ്പോഴും ജയിക്കും നിങ്ങൾ വിചാരിക്കണ്ട ഈ ഉഹദ് യുദ്ധത്തിൽ ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലായില്ലേ നിങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾക്ക് പരാജയം നേരിടേണ്ടി വരൂലായിരുന്നല്ലോ എന്ന രീതിയിലുള്ള സംസാരം കാഫിരിയങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോ അള്ളാഹുത്താല അതിനെ ശക്തമായി എതിർക്കുകയാണ് ഇൻ തുത്തേ ഉല്ലദീന കഫറു അത് പറയണത് കേട്ട് ആ കാഫര്യങ്ങൾ പറയുന്ന ഇത്തരത്തിലുള്ള വർത്താനം കേട്ടിട്ട് നിങ്ങൾ ഓലപ്പം പോകാൻ നിന്നാൽ യറുദ്ദൂക്കും ബാധ ഈമാനിക്കും നിങ്ങൾക്ക് അള്ളാഹു താല ഹിദായത്ത് എന്ന ഈമാൻ നൽകിയതിനു ശേഷം രണ്ടാമതും നിങ്ങൾ കുഫിരിയത്തിലേക്ക് അവർ നിങ്ങളെ പിടിച്ചു വലിക്കുന്നതാണ് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് അപ്പോ ഇത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ആളുകളെ കുറിച്ചും നമുക്ക് ഇങ്ങനെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ഇവിടെ വാലം അന്നൽ ലഫുല ലമ്മാക്കാന ആമൻ വജബ അൻ യദ്ഖുല ഫീഹി ഖുസ്റാനു ദുനിയാ വൽ ആഖിറ യറുദ്ദൂക്കും അല അക്കാബിക്കും ഫതങ്കലിബു ഖാസിരീൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പരാജിതരാകേണ്ടി വരും നിങ്ങൾ പരാജിതരാകേണ്ടി വരുന്ന പരിശുദ്ധ ഖുർആനിൽ എവിടെ പറഞ്ഞാലും അത് രണ്ടു ലോകത്തുള്ള പരാജയമാണ് അപ്പൊ ആ രണ്ട് ലോകത്തുള്ള പരാജയം എങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ അമ്മ ഹുസ്റാനു ഫലി അന്ന അഷക്കൽ ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതികമായ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ അത് ശത്രുവിന്റെ മുമ്പിൽ കീഴ്പ്പെടേണ്ടി വരുന്ന തലകുനിക്കേണ്ടി വരുന്ന രംഗമുണ്ടാവുക എന്നുള്ളതാണ് അതാണ് ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ഉണ്ടാകും എന്ന് താല മുന്നറിയിപ്പ് നൽകുന്നത് വൈദഹാറുൽ ഹാജത്ത് ഇലൈഹി കാര്യങ്ങൾക്ക് വേണ്ടി ശത്രുവിനോട് സഹായമർത്ഥിക്കേണ്ടി വരുന്ന രംഗം ഉണ്ടാവുക എന്നുള്ളത് ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുന്യവിയായ ഏറ്റവും വലിയ പരാജയമാണ് അള്ളാഹുവിനെ ധിക്കരിച്ചാൽ മുഅ്മിനീങ്ങൾക്കും അതുണ്ടാകും എന്നതിനെക്കുറിച്ചാണ് അള്ളാഹു താല ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ പാരത്രികമായ പരാജയമോ വൽ ഫിൽ ഇഖാബിൽ മുഖല്ലദി അള്ളാഹു സുബാനഹുവത്താല മുഅ്മിനീങ്ങൾക്ക് നൽകാമെന്ന് ഏറ്റിട്ടുള്ള ശാശ്വതമായ അനുഗ്രഹങ്ങൾ അവർക്ക് തടയപ്പെടും എന്നും അതോടൊപ്പം ശാശ്വതമായി നൽകപ്പെടുന്ന ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വരും എന്നും ആണ് അതിന്റെ അർത്ഥം ബലില്ലാഹു മൗലാക്കും എന്നിട്ട് അള്ളാഹു താല തിരുത്തുകയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കുന്നവൻ വഹുവ ഹൈറുന്നാസുരീൻ അവൻ സഹായികളിൽ വെച്ച് ഉത്തമനും ആകുന്നു അതിലൈസു അൻസാറല്ലക്കും അവർ നിങ്ങളുടെ സഹായികളല്ലേ അല്ല കാഫിര്യങ്ങൾ നിങ്ങളോട് ഈ പറയുന്ന ചുറുചുറുക്കുള്ള വാക്ക് കേട്ടിട്ട് നിങ്ങൾ അതിൽ കുടുങ്ങരുത് അവർ നിങ്ങളെ സഹായിക്കുന്നവരേ അല്ല ലൈസു അൻസാറല്ലക്കും ഹത്താത്തുത്തേഹും അവർക്ക് നിങ്ങൾ അനുസരിക്കേണ്ട യാതൊരു കാര്യമില്ല ഒരു നിലക്കും അവർ നിങ്ങളെ സഹായിക്കില്ല അവർക്കതിനൊട്ട് സാധിക്കുകയും ഇല്ല ബലില്ലാഹു നാസുറക്കും പക്ഷേ അള്ളാഹു മാത്രമാണ് മറിച്ച് അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ സഹായി അമ്രഹു ആയതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കുക വൽമാന ആകത്തുകയുള്ള ആശയം എന്ന് പറയുന്നത് അന്നക്കും തുത്തേഊനൽ കുഫാറ ലി അൻസുറൂക്കും വയുഈനൂക്കും അലാ ഇവിടെ നിങ്ങൾ കാഫര്യങ്ങളെ അനുസരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ അവർ നിർവഹിച്ചു തരും എന്നതുകൊണ്ടും അവർക്ക് ആവൽഘട്ടത്തിൽ അവർ നിങ്ങളെ സഹായിക്കും എന്നതുകൊണ്ടുമാണെങ്കിൽ അത് തീർത്തും അബദ്ധമാകുന്നു വഹാദാ ജഹുലുൻ ഇത് വിവരക്കേടാകുന്നു ലി അന്നഹും ആജിസൂന അവർക്ക് നിങ്ങളെ സഹായിക്കാൻ ഒരു തരത്തിലും കഴിയില്ല മുത്തഹയ്യറൂന അവർ തന്നെ വലിയ പരിഭ്രമത്തിലാണ് അവരുടെ കാര്യത്തിൽ തന്നെ വൽ ആഖിലു മിനല്ലാഹി തആല ബുദ്ധിമാനാണെങ്കിലോ അവൻ യഥാർത്ഥത്തിൽ സഹായിക്കാൻ കഴിയുന്ന റബുല്ലിസത്തായ തമ്പുരാനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ ലഅന്നഹു യൻസുറുക്കും അലൽ അദുവി വയദ്ഫഉ അൻകും കൈദഹു കാരണം അള്ളാഹു സുബാനഹുവത്താലയാണ് ശത്രുവിനെ തൊട്ട് സഹായിക്കുകയും ശത്രുവിന്റെ കുതന്ത്രങ്ങളെ തൊട്ട് അവനെ രക്ഷിക്കുകയും ചെയ്യുക അതിന് സാധിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് ബയ്യന അന്നഹു ഹൈറുന്നാസുരീൻ പിന്നീട് അള്ളാഹു താല പറയുകയാണ് അവൻ ഉത്തമമായ ഉത്തമനായ സഹായിയാകുന്നു എന്ന് മൗലാക്കും നിങ്ങളുടെ രക്ഷകനാകുന്നു വഹുവ ഹൈറുന്നാസുരീൻ അവൻ ഉത്തമനായ സഹായിയും ആകുന്നു എങ്ങനെയാണ് അള്ളാഹുത്താല ഉത്തമനായ സഹായിയായി എന്നതിനെക്കുറിച്ച് അള്ളാഹുത്താല വിശദീകരിക്കുന്ന മഹാന്മാരായ മുഫസ്സിരിയങ്ങൾ വിശദീകരിക്കുന്നത് അന്നഹു താല ഹുവൽ ഖാദിർ വല നുസ്രത്തി കഫി കുല്ലി മാതുരീതു നീ എന്ത് കാര്യം ഉദ്ദേശിച്ചാലും ആ കാര്യങ്ങളിലൊക്കെ നിന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി അള്ളാഹുത്താല മാത്രമാകുന്നു അവനാകുന്നു നിന്റെ പ്രാർത്ഥനയും നിന്റെ വിനയപൂർവമുള്ള തേട്ടവും എല്ലാം കേൾക്കുന്നവനും അത് ഒരിക്കലും അവഗണിക്കാത്തവനുമായി അവൻ മാത്രമേ ഉള്ളൂ വൽ കരീമുല്ലതി ലായബുഖലുഫി ജൂതിഹി അവന്റെ അനുഗ്രഹം വർഷിക്കുന്ന കാര്യത്തിൽ അവൻ വളരെ മാന്യനാകുന്നു ആ മാന്യതയ്ക്ക് വിരുദ്ധമായ ഒന്നും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല അവൻ മഹാനായ ഉദാരനാകുന്നു ഉദാരമതിയായ സൃഷ്ടാവാകുന്നു എന്നെല്ലാം അള്ളാഹു താല വനുസ്രത്തുല്ലബദി ബാലുഹും ലി ബാലിൻ ബിഖുലാഫി ദാലിക ഫി കുല്ലി ഹാദൽ വജ്ഹി വനുസ്രത്തുൽ അബീദി ബാലുഹും ലി ബാലിൻ ബിഖുലാഫി ദാലിക ഫി കുല്ലി ഹാദിഹിൽ ലുജൂഹി ഇവിടെ അടിമകൾ പരസ്പരമുള്ള സഹായം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇടമുറിയാത്ത അണമുറിയാത്ത സഹായം ഒരിക്കലും സൃഷ്ടികൾക്ക് നൽകാൻ സാധിക്കുകയില്ല സൃഷ്ടികൾ നൽകുന്ന സഹായം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സഹായമാണ് അത് തന്നെ മുസ്ലിങ്ങളായ ഔലിയാക്കൾ ആണെങ്കിൽ എന്നാൽ ഇവിടെ കാഫര്യങ്ങളോടുള്ള ഈ സഹായാർത്ഥന ഒരിക്കലും അവരിൽ നിന്ന് സഹായം നിങ്ങൾ പ്രതീക്ഷിക്കരുത് അവർ നിങ്ങൾക്ക് നൽകുന്ന നൽകുന്ന ഈ ഉറപ്പുകളും ഈ വാക്കുകളുമെല്ലാം കേവല ഭൗതിക നേട്ടം ലാക്കാക്കിയുള്ളത് മാത്രമാണ് നിങ്ങൾ അവരുടെ കൂടെ കൂടുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നെല്ലാം അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായി അള്ളാഹുത്താല എങ്ങനെയാണ് ഹൈറുന്നാസുരീൻ ആയത് എന്ന് മുഫസിരിങ്ങൾ വിശദീകരിക്കുന്നത് അന്നഹു യൻസുറുക വൽ ആഖിറ വഗൈറുഹു ലൈസ കദാലിക അള്ളാഹുവിന് നിന്നെ ദുന്യാവിലും ആഹ്റത്തിലും സഹായിക്കാൻ സാധിക്കും സൃഷ്ടികൾക്ക് നിന്നെ ഇവിടെ മാത്രമേ സഹായിക്കാൻ സഹായിച്ചാൽ തന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അസ്താലിസു അന്നഹു അൻസുറുക്ക ഖബല സുആലിക്ക റബ്ബാണെങ്കിൽ നീ ചോദിക്കുന്നതിന്റെ മുമ്പേ നിന്നെ സഹായിക്കുന്നവനാണ് മാരിഫത്തിക്ക ബിൽ ഹാജത്തി നിന്റെ ആവശ്യം നേരത്തെ തന്നെ അറിയുന്നവനും അതിനനുസരിച്ച് സഹായം നൽകുന്നവനുമാണ് ഇങ്ങനെ എല്ലാ തരത്തിലും അള്ളാഹുവിനോടാണ് നിങ്ങൾ സഹായം ചോദിക്കേണ്ടത് ഒരിക്കലും കാഫര്യങ്ങളോടല്ല എന്ന് അള്ളാഹു താല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ആഡ് അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു ഈ സഹായമെല്ലാം സൃഷ്ടികളോട് ചോദിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുത്താല ഇവിടെ വിലക്കിയിട്ടുള്ളത് മുഴുവനും കാഫിര്യങ്ങളോട് സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് അതും ജീവിച്ചിരിക്കുന്ന കാഫിര്യങ്ങളോട് സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്നുകൂടെ അടിവരയിട്ട് മനസ്സിലാക്കുക അപ്പൊ കാഫിറിനോട് നിങ്ങൾ സഹായം ചോദിക്കരുത് എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളോടുള്ള ഇസ്തിഹാസയും തവസ്സുലും ഒരിക്കലും ഇതിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നും നമ്മൾ മനസ്സിലാക്കുക ഈ ആയത്തൊക്കെ വെച്ചുകൊണ്ട് സുന്നിയേതര വിഭാഗങ്ങൾ സുന്നികളെ മുഷിരിക്കാക്കാൻ വേണ്ടിയുള്ള തെളിവായി പലപ്പോഴും എടുത്തുദ്ധരിക്കാറുണ്ട് ഈ ആയത്തുകൾ ഒരിക്കലും അതിന് തെളിവല്ല കാരണം ഇവിടെ അള്ളാഹുത്താല പറയുന്നത് ഉഹുദി യുദ്ധത്തിൽ വിജയശ്രീലാളിതരായി നിൽക്കുന്ന കാഫര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂല എന്ന അവർ ജീവിച്ചിരിക്കുന്ന കാഫര്യങ്ങളാ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇസ്തികാസയും തപസ്സുലും നടത്തുന്നതിൽ ജീവൻ മരണ വ്യത്യാസങ്ങളില്ലാതെ അള്ളാഹു കൊടുത്ത സഹായങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് ചോദിക്കുന്നതിന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ചോദിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്ന് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നു അതിന് വ്യക്തമായ തെളിവുകളും സുന്നത്ത് ജമാഅത്ത് നിരത്താറുണ്ട് ഈ ആയത്തും യഥാർത്ഥത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ളത് തന്നെയാണ് ഒരിക്കലും സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുവത്താലയാണ് ഉത്തമനായ സഹായി എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ അവൻ സഹായിക്കും ആ സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്ന് അതിൽ തന്നെ നമുക്ക് അർത്ഥം കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് അള്ളാഹു താല പറയുന്നത് കാഫിരിയങ്ങളുടെ കഫറുർ ഹൃദയത്തിൽ നാം ശേഷം ഭയപ്പാടിട്ടു കൊടുക്കും എന്നാണ് ബഷറ താലൽ മുഅ്മിനീന യുദ്ധം കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തിയ മുഅ്മിനീങ്ങളെ അള്ളാഹു താല ഈ വാക്കിലൂടെ സന്തോഷിപ്പിക്കുകയാണ് അവരുടെ മനസ്സിൽ ഹൃദയത്തിൽ പേടിയിട്ടു കൊടുക്കും എന്ന് അവരെ അറിയിച്ചുകൊണ്ട് ഐ സനഖദിഫു കുലൂബഹും അൽ ഖൗഫ വൽ ഫസഅ അവരുടെ ഹൃദയത്തിൽ നാം പേടിയും ഛിദ്രതയും ഇട്ടുകൊടുക്കും അങ്കലാപ്പിട്ടുകൊടുക്കും വല്ലിഷാറത്തു അന്നല്ലാഹ താല ഹുവല്ലദി ഉൽ ഖിറാബ വൽ അംന വർ റഗ്ബത വർ റഹ്ബത വഗൈറ ദാലിക ഫീ ഖുലൂബിൽ ഇബാദി സൃഷ്ടികളുടെ ഹൃദയങ്ങളിൽ പേടിയും അങ്കലാപ്പും നിർഭയത്വവും ധൈര്യവും പ്രതീക്ഷയും എല്ലാം നൽകുന്നവൻ അള്ളാഹുത്താലയാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അലൽ അബദി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞു കുലൂബുൽ അടിമകളുടെ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കരങ്ങളിലാണ് അള്ളാഹു അതിനെ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും എന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു എന്നിട്ട് നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ നമ്മളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു അള്ളാഹുമ സബ്ബിത്ത് കുലൂബന അലാ ദീനിക് മുക്കല്ലിബൽ കുലൂബി സബ്ബിത്ത് കുലൂബന അലാ ദീനിക് ഹൃദയങ്ങളെ തിരിക്കുന്ന തമ്പുരാനെ ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിലേക്ക് നീ തിരിക്കണേ ആ ദീനിൽ നിന്ന് നീ തിരിച്ചു കളയരുത് എന്നുള്ള ഈ പ്രാർത്ഥന അള്ളാഹുമ്മ യാ സബ്ബിത്ത് കുലൂബന അലാ ദീനിക്ക എന്ന് എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണം സബ്ബിത്ത് കുലൂബന ഇലാ ദീനിക്ക എന്ന് എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണം നിന്റെ ദീനിന്റെ സബ്യത്ത് കുലൂബന അലാദീനിക്ക നിന്റെ ദീനിന്റെ മേലിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ള ഈ പ്രാർത്ഥന നിങ്ങൾ എപ്പോഴും നിർവഹിക്കണം നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ എപ്പോഴും ഈ പ്രാർത്ഥന നിർവഹിക്കാറുണ്ടായിരുന്നു അപ്പോ അള്ളാഹു സുബാനഹുവത്ത ആലയുടെ കരങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അള്ളാഹു താല രണ്ട് വിരലുകൾക്കിടയിലിട്ടിട്ട് അതിനെ നമ്മളൊരു വസ്തുവിനെ ഒരു കടലാസ് കഷ്ണം അല്ലെങ്കിൽ ഒരു ഒരു ഒരു വടിക്കഷ്ണം നമ്മുടെ രണ്ട് വിരലുകൾക്കിടയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തെ തിരിച്ചുകൊണ്ടിരിക്കും എന്നാണ് അതാണ് മുക്കല്ലിബുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നവൻ അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് സബാത്തിന് വേണ്ടിയിട്ട് സ്ഥിരതയ്ക്ക് വേണ്ടി ദീനിന്റെ മേലിലുള്ള സ്ഥിരതയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ വളരെയധികമായി ദുആ ചെയ്യാറുണ്ടായിരുന്ന ആകളിൽപ്പെട്ട ഒന്നാണിത് അള്ളാഹുമ്മയ മുഖല്ലിബൽ കുലൂബി സബ്യത്ത് കുലൂബന അലാദീനിക് അള്ളാഹു താല നമ്മളെയെല്ലാം അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തട്ടെ فعلى العبد أن يتضرع إلى الله ويسأل منه الغلبة على النفوس الكافرة خصوصا النفس الأمارة فإنه إن اتبع هواها وأطاعها في مشتهاها ترده إلى أسفل سافلين البشرية ഫയങ്കലിബു ഖാസിറ അപ്പൊ അടിമകളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് വിനയാന്വിതരായി തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവന്റെ മനസ്സ് അവനെ ചാഞ്ചല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും പല ഭൗതിക ദുഷിച്ച ചിന്തകളിലേക്കും അവന്റെ മനസ്സ് അവനെ തിരിച്ചു കൊണ്ടുപോയി എന്നിരിക്കും അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് സംരക്ഷണം തേടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്നും ഇവിടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ കാഫിര്യങ്ങളുടെ മനസ്സിൽ നാം പേടി ഇട്ടുകൊടുക്കും എന്നാണ് പറഞ്ഞത് നബ്സല്ലാഹു അലൈ വസ്ല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും നുസുർത്ത് ബിർ റോബി മസീറത്ത് ഷഹറിൻ നുസുർത്ത് ബിർ റോബി മസീറത്ത് ഷഹരിൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ സമയം കഴിഞ്ഞു തുടങ്ങി ഇതും കൂടെ ഈ ഹദീസും കൂടെ പറഞ്ഞിട്ട് ഇൻഷാല്ല തൽക്കാലം വിടവാങ്ങിക്കും അതിനുശേഷം ബാക്കി ഇൻഷാല്ല നാളെ സൗകര്യപ്പെട്ടാൽ നമുക്ക് പറയാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നുസുർത്തു ബിർറോബി ഷഹരിൻ ഒരു മാസത്തെ വഴിദൂരത്തിന്റെ പേടി കൊണ്ട് അള്ളാഹുത്താല എന്നെ സഹായിച്ചിട്ടുണ്ട് ഓത്തീത്തു ഹംസൻ ലം യോത്തഹുന്ന അഹദുൻ കബിലി എന്റെ മുമ്പ് ഒരു പ്രവാചകനും കൊടുത്തിട്ടില്ലാത്ത അഞ്ചു പ്രത്യേകമായ കാര്യങ്ങൾ നൽകി അള്ളാഹുത്താല എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു ഹരീസ് മുത്തഫഖുൻ അലഹിയാണ് ഹംസൻ ലം കബലി എന്റെ മുമ്പ് ആർക്കും ഒരു പ്രവാചകനും നൽകപ്പെട്ടിട്ടില്ലാത്ത അഞ്ചു കാര്യങ്ങൾ അള്ളാഹുത്താല എനിക്ക് നൽകിയിട്ടുണ്ട് ആ അഞ്ചു കാര്യങ്ങൾ എല്ലാവരും മനഃപ്പാടമാക്കുക ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടാവും ഒന്ന് രണ്ടാള് കേട്ടു ആയിക്കോട്ടെ ഉണ്ട് ഒന്നാമത്തെ കാര്യം നുസുർത്തുബിർ റോബി മസീറത്ത ഷെഹരിൻ ഒരു മാസത്തെ വഴി വഴിദൂരം കൊണ്ട് അള്ളാഹു സുബാനഹുവത്താല ഒരു മാസത്തെ വഴിദൂരത്തെ കൊണ്ട് അള്ളാഹു എന്നെ സഹായിച്ചു അഥവാ ഞാൻ സാധാരണഗതിയിൽ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള യാത്രാ സൗകര്യമനുസരിച്ച് നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഒരു മാസം കൊണ്ട് ചെന്നെത്താവുന്ന ദൂരത്താണെങ്കിൽ പോലും അതിന്റെ അപ്പുറത്തുള്ള ശത്രുവിന് നബിയെക്കുറിച്ചും ശത്രുക്കൾ മുസ്ലിങ്ങളെക്കുറിച്ചും പേടിയായിരുന്നു അപ്പൊ നബിയും സൈന്യവും ഒരു മാസം വഴിദൂരം അപ്പുറത്തുണ്ട് എന്ന് കേട്ടാൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഭയപ്പാടായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇത് മുസ്ലിങ്ങൾക്കും അള്ളാഹു സുബാനഹുവത്താല നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഇഖ്ലാസുള്ള മുസ്ലിങ്ങൾക്ക് ഈ വിജയം അള്ളാഹുത്താല എക്കാലവും നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നുസുർത്തുബിർ റോബി മസീറത്ത് ഷെഹരിൻ മുസ്ലിങ്ങൾ ഒരു മാസത്തെ വഴിദൂരത്ത് വഴിദൂരം കൊണ്ട് ശത്രുവിന് വന്നെത്താവുന്ന ദൂരത്താണെങ്കിൽ പോലും മുസ്ലിം സൈന്യം ഒരു മാസത്തെ വഴിദൂരം അപ്പുറത്താണുള്ളത് എന്നറിഞ്ഞാൽ പോലും ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പേടിയായിരുന്നു എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ഹദീസിലൂടെ നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് നമുക്കൊക്കെ വളരെ പാഠമാണ് അഥവാ നബിസല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ വിജയം മാത്രം ലാക്കാക്കി ഇഹ്ലാസോടുകൂടെ അടിയുറച്ചു നിൽക്കുന്ന മുസ്ലിം ഉമ്മത്ത് ആ സ്വഭാവം ഏത് കാലത്ത് അവരിലുണ്ടോ അക്കാലത്തെല്ലാം അവരുടെ ശത്രുക്കൾക്ക് അവരെക്കുറിച്ചുള്ള പേടി ഉണ്ടാകും എന്നുള്ളതാണ് ഇത് ഏത് കാലത്തും നമ്മളെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹുവത്താല മറ്റൊരിടത്ത് ഖുർആാനിൽ പറഞ്ഞത് കുലൂബുഹും ഷത്ത എന്നാണ് അവരുടെ ഹൃദയം അവർ പരസ്പരം ഭിന്നരാണ് അവർക്ക് ഐക്യമില്ല അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കേണ്ടതില്ല അവർക്ക് ഐക്യമില്ല അവർക്ക് ദുന്യവിയായ ചിന്തയാണുള്ളത് ദുന്യാവിനെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളാണോ നിങ്ങളാണെങ്കിലോ നിങ്ങൾ ആഹ്റമാണ് ആഗ്രഹിക്കുന്നത് അവർ ദുന്യാവാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ദുന്യാവ് കിട്ടൂലാന്ന് കണ്ടാൽ അവര് പേടിച്ചോടും ദുന്യാവിനെ കുറിച്ചുള്ള അടങ്ങാത്ത അഭിലാഷമാണ് അവരെ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ തന്നെ പ്രേരകം അത് കിട്ടില്ലെന്നുള്ള ഒരു ചിന്താഗതി അവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ പിന്തിരിഞ്ഞോടും ആ തരത്തിൽ ദുന്യാവ് സ്വന്തമാക്കുന്നതിൽ അവരോരോരുത്തരും സ്വാർത്ഥരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ഐക്യമില്ല എന്നാൽ നിങ്ങൾ ആഹുറമാണ് ലാക്കാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കെപ്പോഴും സ്ഥിരതയുണ്ടാകും ആഹുറം നിങ്ങൾക്ക് മാത്രം നൽകുമെന്ന് അള്ളാഹു താല വാഗ്ദത്തം ചെയ്തതാണ് അത് തന്നെയാണ് നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറയുന്നത് നുസുർ തുബിർ റോബി മസീറത്ത് ഷഹരിൽ എന്റെ ശത്രു ഒരു മാസത്തെ വഴിദൂരം അപ്പുറത്താണെങ്കിലും എന്നെയും എന്റെ സൈന്യത്തെയും പേടിക്കുന്നവരായിരിക്കും എന്ന് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറയാണ് അതാണ് തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി തങ്ങളുടെ അടുത്ത് പറയുന്നത് സല്ലാഹു അലൈഹി വസ്ല്ലം രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നബിക്ക് നൽകപ്പെട്ടത് അർദു മസ്ജിദം വതഹൂറ എനിക്ക് ഭൂമിയെ അള്ളാഹുത്താല പള്ളിയായി നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശുദ്ധീകരണത്തിനുള്ള ഉപാധിയായും നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതിനെ നബിസല്ലാ അലൈഹി സ്വലം തങ്ങൾ തന്നെ വിശദീകരിക്കുന്നു ഫായിനമാറജുലുമിൻ ഉമ്മത്തി അതറക്കഹുസ്വലാത്തു അതുകൊണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതൊരാൾക്ക് എവിടെ വെച്ച് നിസ്കാരത്തിന്റെ സമയമായാലും ഫല്യുസല്ലി അവൻ അവിടെ വെച്ച് നിസ്കരിച്ചോട്ടെ മുൻകാലത്തെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാർത്ഥനക്ക് അവരുടെ സൗമാത്തുകളിലും അവരുടെ മസാജിദുകളിലും അവരുടെ ചർച്ചുകളിലുമൊക്കെ മാത്രമേ പറ്റുകയുള്ളൂ ആയിരുന്നു പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ പള്ളി തന്നെ വേണം എന്നില്ല ഭൂമിയിൽ എവിടെ വെച്ചും നിസ്കരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശുദ്ധീകരണത്തിന് വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ ശുദ്ധീകരണത്തിനും ഭൂമിയെ അഥവാ മണ്ണിനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നിസ്കാരം എപ്പോ എവിടെ വെച്ച് സമയമായോ അവിടെ വെച്ച് നിസ്കരിക്കാൻ നിസ്കാരം നിർവഹിക്കാനുള്ള ഒരു പ്രത്യേകമായ അനുഗ്രഹം അള്ളാഹു താല എനിക്ക് നൽകിയിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആർക്ക് എവിടെ വെച്ച് നിസ്കരിക്കണം എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയമായാൽ അവൻ അവിടെ തന്നെ നിസ്കരിക്കാം ശുദ്ധീകരണത്തിന് വെള്ളം വെള്ളമില്ലെങ്കിൽ അവർക്ക് മണ്ണ് ഉപയോഗിക്കുകയും ചെയ്യാം മൂന്നാമത്തെ കാര്യം ഒഹില്ലത്തിലിയൽ വനായിമു എനിക്ക് യുദ്ധസ്വത്തുക്കൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് മുൻകാല പ്രവാചകന്മാർക്ക് യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന വനീമത്ത് സ്വത്തുകൾ സ്വത്ത് ഹലാലാക്കി കൊടുത്തിരുന്നില്ല എനിക്ക് അത് അള്ളാഹു താല ഹലാലാക്കി തന്നിട്ടുണ്ട് വലം തഹില്ല ലി അഹദിൻ കബലി എന്റെ മുമ്പ് ആർക്കും അത് ഹലാലല്ലായിരുന്നു എനിക്ക് അള്ളാഹു താല ഷഫാഅത്തുൽ ഒളുമ നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രവാചകനും അള്ളാഹു താല അത് കൊടുത്തിട്ടില്ല ആഹ്റത്തിൽ നമ്മളെല്ലാവരും വിചാരണക്ക് വേണ്ടി ഹിസാബിന് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന സന്ദർഭത്തിൽ ആ ഹിസാബ് ഒന്ന് തുടങ്ങാൻ വേണ്ടി ആളുകൾ മുറവിളി കൂട്ടുകയും ഓരോ പ്രവാചകന്മാരോടും ഇസ്തിഹാസ നടത്തുകയും ചെയ്യുന്ന സന്ദർഭത്തെ ഹദീസിൽ നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആളുകളെല്ലാം ആദൻ സമീപിക്കുമെന്നും ഷഫാത്ത് വിചാരണ തുടങ്ങാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ വേണ്ടി ആദൻ നബിയോട് അപേക്ഷിക്കുമ്പോൾ ഇസ്തിഹാസ നടത്തുമ്പോൾ ആദൻ നബി അലൈഹിസ്സലാം അതിൽ നിന്ന് തന്റെ കഴിവുകേട് പറഞ്ഞുകൊണ്ട് ഒഴി ഒഴിഞ്ഞു മാറുമെന്നും അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം ഈസാ നബി മൂസാ നബി അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാം എന്നിങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് അയക്കുന്നതും അവസാനം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സമീപിച്ച് ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് കാര്യം ബോധിപ്പിക്കുകയും അങ്ങനെ തങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂതിൽ കടന്നുകൊണ്ട് തലയുർത്താതെ അള്ളാഹുവിനോട് കാര്യം അറിയിക്കുകയും ആ സമയത്ത് യാ മുഹമ്മദു ഓ മുഹമ്മദ് നിങ്ങൾ എഴുന്നേൽക്കുക മുഹമ്മദ് നബി നിങ്ങൾ എഴുന്നേൽക്കൂ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കൂ അത് നാം നൽകുന്നതാണ് എന്താണ് നിങ്ങളുടെ ആവശ്യം അറിയിക്കൂ നാം നിറവേറ്റി തരുന്നതാണ് എന്താണ് നിങ്ങളുടെ ശുപാർശ ചെയ്തോളൂ നാം സ്വീകരിക്കുന്നതാണ് എന്ന് അള്ളാഹുത്താല അറിയിക്കുമെന്നും അങ്ങനെ അള്ളാഹു സുബാനഹുവത്താല നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ശുപാർശ സ്വീകരിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ വിചാരണ ആരംഭിക്കുമെന്നുമെല്ലാം ഹദീസിൽ വളരെ വ്യക്തമായി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് അള്ളാഹുത്താല ഷഫാഅത്ത് നൽകിയിട്ടുണ്ട് വക്കാനൻ നബിയു അഞ്ചാമത്തതായിട്ട് വക്കാനൻ നബിയു ഇല കൗമിഹി ഹാസത്തൻ മുൻകാല പ്രവാചകന്മാരെല്ലാവരും അവരുടെ ജനതയിലേക്ക് മാത്രമാണ് നിയോഗിതരായിരുന്നത് എന്നാൽ ഇലന്നാസി ആമ്മ ഞാൻ ലോകത്ത് എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അപ്പോ ഒരു മാസത്തെ വഴി ദൂരം കൊണ്ട് എന്നെ അള്ളാഹു താല സഹായിച്ചിട്ടുണ്ട് പള്ളി മുഴുവനും ആ ഭൂമി മുഴുവനും എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു താലയാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ യുദ്ധം മുതൽ എനിക്ക് അള്ളാഹു താല അനുവദിച്ചു തന്നിട്ടുണ്ട് ഷഫായത്ത് എന്റെ പ്രത്യേകതയായി അള്ളാഹു താല നൽകിയിട്ടുണ്ട് ഞാൻ എല്ലാ ആളുകളിലേക്കും നിയോഗിതനായ അമ്മായ പ്രവാചകനും ആകുന്നു മറ്റു പ്രവാചകന്മാരെ പോലെ ഏതെങ്കിലും ഒരു സമുദായത്തിലേക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തിലേക്കോ മാത്രം നിയോഗിതനായതല്ല ഈ അഞ്ചു കാര്യങ്ങൾ എന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് ആദരവായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിച്ചു അപ്പൊ ഈ ഹദീസിൽ ആയത്തുമായി ബന്ധപ്പെട്ടത് നുസുറത്തു മസീറത്ത് ഷെഹരിൻ ഒരു മാസത്തെ വഴിദൂരത്തെ പേടികൊണ്ട് എന്നെ അള്ളാഹുത്താല സഹായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് അള്ളാഹുത്താല ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് അവരുടെ ഹൃദയങ്ങളിൽ നാം പേടിയിട്ട് കൊടുക്കുമെന്ന് അങ്ങനെ മുസ്ലിങ്ങൾക്ക് അള്ളാഹുത്താല സ്ഥൈര്യവും ധൈര്യവും നൽകുകയും മുസ്ലിങ്ങളുടെ ശത്രുക്കളായ കാഫിറുകൾക്ക് അള്ളാഹുത്താല പേടിയും അസ്ഥിരതയും നൽകുകയും അങ്ങനെ ഇസ്ലാമിന് വിജയം അള്ളാഹു സുബാനഹുവത്താല നേടിത്തരികയും ചെയ്യും എന്നതാണ് പക്ഷേ അതിന്റെ നിബന്ധന അതിൽ അള്ളാഹു താല ഓർമ്മിപ്പിച്ചത് നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തിയാകണം പാരത്രിക മോക്ഷമായിരിക്കണം അതുപോലെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടായിരിക്കണം അതേപോലെ ഇഖ്ലാസ് എന്നുള്ളത് അതായിരിക്കണം നിങ്ങളുടെ മുതൽക്കൂട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് എന്ന് അള്ളാഹു താല ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഈ കാസ് അവസാനിക്കുകയാണ് അള്ളാഹു സുബാനഹുവ താല നാം ഇത്രയും നേരം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കട്ടെ പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ വിശദാംശങ്ങൾ ഇൻഷാല്ല ഇൻഷാ ബാക്കി ഭാഗത്ത് നാളെ നമുക്ക് സംസാരിക്കാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇതിൽ വല്ല പാകപ്പിഴവുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് അള്ളാഹുത്താല എനിക്ക് പുറത്തു തരട്ടെ കേട്ടതനുസരിച്ച് ഒത്തൊരുമയോടെ ഐക്യത്തോടെ ഇസ്ലാമിന്റെ ഇസ്സത്തിനു വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി ഇലാക്കാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ മുസ്ലിം ഉമ്മത്തിനും നമുക്കും അള്ളാഹുത്താല തൗഫീക്ക് നൽകട്ടെ وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته